യഥാ വിനിയതം ചിത്തം ആത്മന്യേവ അവതിഷ്ഠത്തെ വിനിയതം പെർഫെക്റ്റ്ലി കൺട്രോൾഡ് ആയിട്ടുള്ള ചിത്തം മനസ്സ് ആത്മനി ഏവ ആത്മചൈതന്യത്തിൽ തന്നെ അവതിഷ്ഠത്തെ വർത്തിക്കുന്നു അതായത് ആത്മചൈതന്യത്തെ ഫോക്കസ് ചെയ്ത് മനസ്സിന് എപ്പോഴാണ് വർത്തിക്കുവാൻ സാധിക്കുന്നത് നിസ്പൃഹ അൺഅറ്റാച്ച്ഡ് ആഗ്രഹങ്ങളിൽ നിന്ന് മോചനം നേടിയ ഏതാഗ്രഹങ്ങളിൽ സർവകാമേഭ്യോ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മോചനം നേടിയ യുക്ത ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ തഥാ ആ സമയത്താണ് യോഗി ഇത്യുച്ചത് യോഗി എന്ന് പറയുന്നത് അപ്പൊ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനിഷൻ വീണ്ടും വീണ്ടും ശ്രീകൃഷ്ണൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ് ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം മനസ്സ് ആത്മാവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എല്ലാ ആഗ്രഹങ്ങളെയും ബാലൻസ്ഡ് ആയിട്ട് കണ്ടുകൊണ്ട് അതിനോട് അറ്റാച്ച്ഡ് ഇല്ലാ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലൂടെ ചരിക്കുക ഇതെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാ വീണ്ടും ശ്രീകൃഷ്ണൻ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ യഥാ ദീപോ നിവാതസ്ഥോ ന ഇംഗതേ സോപമാസ്മൃത നിവാതസ്ഥോ കാറ്റില്ലാത്ത സമയത്ത് യഥാ ദീപോ ന ഇംഗതേ വിളക്കിന്റെ ജ്വാല എപ്രകാരമാണോ ശാന്തമായി വർത്തിക്കുന്നത് സ ഉപമ അതിനോട് ഉപമിക്കാൻ സാധിക്കും നമ്മളുടെ മനസ്സിനെ എന്ന സ്മൃത ഓർക്കുക ശാന്തമായ അവസ്ഥയിൽ ദീപത്തിൻ്റെ ജ്വാല വർത്തിക്കുന്നത് പോലെ ശാന്തമായി യോഗിയുടെ മനസ്സ് ഒരേപോലെ അചഞ്ചലമായി വർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യോഗിനോ ചിത്തസ്യ ചിത്തസ്യ യഥ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന യോഗിനോ യോഗിക്ക് യുഞ്ചതോ യോഗമാത്മനഹ യോഗമാത്മനഹ യുഞ്ജതു സമഗ്രമായ ശാരീരിക പ്രവർത്തനങ്ങളെ ആത്മചൈതന്യത്തെ പോലും നിയന്ത്രിക്കുവാനുള്ള പ്രാക്ടീസ് അദ്ദേഹത്തിനുണ്ടാകും പ്രായോഗികമായ യോഗചര്യ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും എത്ര ഉപലമതേ ചിത്തം നിരുദ്ധം യോഗസേവയ ഈ യോഗചര്യയിലൂടെ തന്നെ റിസ്ട്രെയിൻഡ് ആയിട്ടുള്ള നിരുദ്ധം നിയന്ത്രണാതീതമായിട്ടുള്ള ചിത്തം മനസ്സ് എത്രോ പരമതി എവിടെയാണോ രമിക്കുന്നത് ആനന്ദിക്കുന്നത് സന്തോഷിക്കുന്നത് എത്ര ച ഏവ ആത്മനാത്മാനം പശ്യൻ ആത്മനി തുഷ്യതി ആത്മചൈതന്യത്തില് മനസ്സും ആത്മാവും രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പശ്യനി ആത്മനി തുഷ്യതി അവനവന് തന്നെ തൻ്റെ ആത്മചൈതന്യം സന്തോഷിക്കുന്നതായിട്ട് തുഷ്യതി സന്തോഷിക്കുന്നതായിട്ട് പശ്യൻ കാണുവാൻ സാധിക്കും അതായത് സ്വന്തം ശരീരം തന്നെ ആനന്ദത്തിൽ ആറാടുന്നതായിട്ട് ആ യോഗിക്ക് അനുഭവപ്പെടുന്നു സുഖം ആത്യന്തികം എത്തത് ബുദ്ധിർ ഗ്രാഹ്യമതീന്ദ്രിയം ബുദ്ധിക്ക് സ്വന്തം മനസ്സ് ആത്മചൈതന്യം ആത്യന്തികം സുഖം അവസാനത്തേതായ സുഖം അനുഭവിക്കുന്നത് അനുഭവയോഗ്യമാകുന്നത് ഇന്ദ്രിയത്തിലൂടെയായിരിക്കും അതായത് പരമമായ ആത്യന്തികമായ സുഖം അനുഭവിക്കാൻ തുടങ്ങുന്ന യോഗിക്ക് ഇന്ദ്രിയത്തിലൂടെ പോലും ആ സുഖത്തിൻ്റെ അനുഭവം ലഭിക്കുന്നു വേത്തി എത്ര ന ചേവായ സ്ഥിത ഈ അവസ്ഥയിൽ പോലും നസ്ഥിത ചലതി ഒരിക്കലും സ്ഥിരമായ അവസ്ഥയിൽ നിന്ന് ചലതി ചലിക്കുന്നില്ല തത് വതഹ ഒരു കാരണവശാലും ആ പരമമായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആനന്ദം അനുഭവിക്കുകയല്ലാതെ അവിടെ നിന്ന് വ്യതിചലിക്കുന്നില്ല ആ യോഗി എന്ന് വേത്തി നീ അറിഞ്ഞാലും യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാ അധികം തഥ യാതൊന്ന് ലഭിച്ചാലാണോ എം ലബ്ധ യാതൊന്ന് ലഭിച്ചാലാണോ ച അപരം ലാഭം ന അധികം മന്യതേ അതിനേക്കാൾ വലുതായിട്ട് ലഭിക്കാൻ മറ്റൊന്നുമില്ല എന്ന് അറിയുന്നുവോ അത് ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കേണ്ടത് യസ്മിൻ സ്ഥിതോ നുഃഖേന ഗുരുണാപി വിചാല്യതേ എത്ര വലിയ ദുഃഖമാണെങ്കിലും ഗുരുണാഭി ദുഃഖേന എത്ര കഠിനമായ ദുഃഖമാണെങ്കിലും യസ്മിൻ സ്ഥിതോ ഏത് യോഗ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അചഞ്ചലമായി നിൽക്കുന്നത് ന വിചാല്യതേ ഒരിക്കലും ചഞ്ചലമായ മനസ്സോടുകൂടി നിൽക്കേണ്ട ആവശ്യം ഇല്ലാതെ വരുന്ന ഒരു സ്ഥിതിയാണ് യോഗാവസ്ഥ ആ യോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും ലഭിക്കാനില്ല തം വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം ആ വിദ്യ ലഭിച്ചു കഴിഞ്ഞാൽ ദുഃഖത്തിൻ്റെ സംയോഗമോ വിയോഗമോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല അതാണ് യോഗം സംജ്ഞിതം എന്ന് നീ മനസ്സിലാക്കിയാലും തം വിദ്യ ആ വിദ്യയാണ് യോഗവിദ്യ എന്ന് ഹേ അർജുന നീ മനസ്സിലാക്കണം സ നിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണ ചേതസ ആ യോഗാവസ്ഥ നിശ്ചയമായ മനസ്സോടുകൂടി നിശ്ചയേന ചേതസ ദൃഢമായ മനസ്സോടുകൂടി യോക്തവ്യോ യോജിപ്പിച്ചാലും ചേർന്നാലും നിന്റെ കൂട്ടത്തിൽ അതിനെ അനുനയിപ്പിച്ചാലും യോഗാവസ്ഥയിലേക്ക് നീ പ്രയാണം ചെയ്താലും അനിർവിണ്ണ ചേതസ ദൃഢമായ മനസ്സോടുകൂടി നിശ്ചയമായ മനസ്സോടുകൂടി ആ യോഗാവസ്ഥയിലേക്ക് ഹേ അർജുന നീ പ്രയാണം ചെയ്താലും സങ്കൽപ്പ പ്രഭവാൻ കാമാൻ സ്ത്യക്വാ സർവാനശേഷത സങ്കൽപ്പ പ്രഭവാൻ കാമാൻ ആശാപാശങ്ങളോടുകൂടി ബന്ധിതമായ കാമാൻ ആഗ്രഹത്തെ ത്യക്വ ഉപേക്ഷിച്ചിട്ട് സർവാനശേഷതാൻ അപ്രകാരമുള്ള മറ്റെല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് മന മനസാ ഏവ ഇന്ദ്രിയഗ്രാമം സർവ കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളെയും മനസ്സിൽ കേന്ദ്രീകരിച്ചിട്ട് വിനിയമ്യ സമന്തത സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മനസ്സോടുകൂടി നീ നിന്റെ കർമ്മത്തെ അനുഷ്ഠിച്ചാലും അല്ലെങ്കിൽ യോഗി അദ്ദേഹത്തിന്റെ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു ശനൈ ശനൈരുപരമേ ബുദ്ധ്യ ധൃതിഗൃഹീതയ നിശ്ചയദാർഢ്യത്തോടുകൂടി ധൃതി ധൃതി ഗൃഹീതയ നിശ്ചയദാർഢ്യത്തോടുകൂടി ശനൈ ശനൈ വളരെ സാവധാനത്തിൽ ബുദ്ധിയാ ബുദ്ധി കൊണ്ട് ഉപരമേത് ഈ യോഗി ബുദ്ധി കൊണ്ട് ആ അവസ്ഥയെ ആനന്ദിക്കാനും ആനന്ദത്തിൽ ആറാടാനും രമിക്കുവാനും അദ്ദേഹത്തിന് സാധിക്കും അതായത് നിശ്ചയദാർഢ്യത്തോടുകൂടി യോഗാവസ്ഥയിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആനന്ദതൃപ്തനാകുന്നു ആത്മസംസ്ഥം മനഃകൃത്വ ആത്മചൈതന്യത്തില് മനസ്സിനെ കേന്ദ്രീകരിച്ചിട്ട് ന കിഞ്ചിതപി മറ്റൊന്നും ചിന്തിക്കാതെ ആ യോഗി മനസ്സിലെ ആത്മചൈതന്യത്തെ കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ട് വർത്തിക്കുന്നു യഥോ യഥോ യഥോ നിശ്ചരതി മനഃചഞ്ചലമസ്ഥിരം ചഞ്ചലമായ ചാഞ്ചല്യമുള്ള മനസ്സ് എപ്രകാരമാണോ സാവധാനത്തിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീക്ഷണത്തിലേക്ക് ദൃഢമായ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത് തതോ തതോ അപ്പോൾ തന്നെ നിയമ്യ ഏത് ആത്മന്യേവ വശം നയേ ആ മനസ്സിനെ സിസ്റ്റമാറ്റിക്കലി നിയമ്യ ഏത് ആത്മന്യേവ ആത്മചൈതന്യത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് വശം നയേ അതിനെ സ്റ്റെബിലൈസ്ഡ് ആക്കണം നിയന്ത്രണാതീതമാക്കണം അതാണ് യോഗി ചെയ്യുന്നത് പ്രശാന്ത മനസം ഹി ഏനം യോഗിനം സുഖമുത്തമം പ്രശാന്തമായ മനസ്സോടുകൂടി തന്നെ ഹി ഏനം അപ്രകാരം തന്നെ യോഗിനം സുഖമുത്തമം ആ മാനസികമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യോഗിമാര് സുഖമുത്തമം ഉത്തമമായ സുഖത്തെ പ്രാപിക്കുന്നു ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം അതിനുശേഷം ശാന്തമായ രാജസികമായ ബ്രഹ്മഭൂതം അകൽമഷം ഒരിക്കലും പാപപങ്കിലമല്ലാത്ത നിഷ്പാപമായ പരിപൂർണവും ശുദ്ധവുമായ ബ്രഹ്മഭൂതം ബ്രഹ്മചൈതന്യത്തിലേക്ക് അവർ എത്തി ഉപൈതി അവിടെ തന്നെ അവർ വസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും യുഞ്ചന്നേവം സദാത്മാനം യോഗി വിഗതകൽമഷ ആത്മചൈതന്യത്തിൽ സദാ യോഗി ആ യോഗി കൽമഷ പാപമുക്തനായിക്കൊണ്ട് യുഞ്ചന്നേവം വർത്തിക്കുക തന്നെ ചെയ്യുന്നു സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമശ്നുതി സുഖം കൊണ്ട് തന്നെ ആ സുഖത്തോടു സുഖത്തോടുകൂടി അനുഭവിച്ചുകൊണ്ട് അദ്ദേഹം അത്യന്തം സുഖത്തോടുകൂടി അനുഭവം യോഗ്യമാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ വർത്തിക്കുന്നു സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാ ആത്മനി സർവചരാചരങ്ങളിലും തന്നിലുള്ള ആത്മചൈതന്യം തന്നെയാണ് വർത്തിക്കുന്നത് എന്ന് അദ്ദേഹം അറിയുന്നു സർവഭൂതസ്ഥം ആത്മാനം അതുപോലെ തന്നെ സർവഭൂതാനി ച ആത്മനി ഈ ആത്മചൈതന്യത്തിൽ തന്നെയാണ് സർവചരാചരങ്ങളുടെയും അസ്തിത്വമുള്ളത് എന്നും ഈ യോഗി മനസ്സിലാക്കുന്നു ഈക്ഷതേ യോഗയുക്താത്മാ സർവത്ര സമദർശിന ഇപ്രകാരം ആർക്കാണോ കാണുവാൻ ദർശിക്കുവാൻ സാധിക്കുന്നത് ഈക്ഷതയെ ദർശിക്കുവാൻ സാധിക്കുന്നത് യോഗയുക്താത്മാ അപ്രകാരം യോഗയുക്തമായ മനസ്സോടുകൂടി വർത്തിക്കുന്ന യോഗി സർവത്ര സമദർശിന എല്ലാ സ്ഥലത്തും എല്ലായിടത്തും എല്ലാവരെയും തുല്യമായ രീതിയിൽ വീക്ഷിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് യോ മാം പശ്യതി സർവത്ര എന്നെ എല്ലാത്തിലും ആർക്കാണോ കാണുവാൻ സാധിക്കുന്നത് സർവം ച മൈ പശ്യതി എന്നിൽ സർവതിനെയും ആർക്കാണോ കാണുവാൻ സാധിക്കുന്നത് തസ്യാഹം ന പ്രണശ്യാമി ആ വ്യക്തിയെ ഞാൻ പ്രണമിക്കേണ്ട ആവശ്യമില്ല സച്ച മേ ന പ്രണശ്യസ്തി അദ്ദേഹം എന്നെ പ്രണമിക്കേണ്ട ആവശ്യവുമില്ല അതായത് അദ്ദേഹം എനിക്ക് തുല്യനായി വളർന്നു കഴിഞ്ഞു എന്നർത്ഥം ഈശ്വര തുല്യനായിട്ട് ഉയർന്നു കഴിഞ്ഞു എന്നർത്ഥം എല്ലാ ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യവും ഈശ്വര ചൈതന്യത്തിൽ എല്ലാ ചൈതന്യ എല്ലാ ചരാചരങ്ങളെയും കാണുവാൻ സാധിച്ച യോഗി ഈശ്വര തുല്യനായി കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹം ഈശ്വരനെ പ്രണമിക്കുകയോ ഈശ്വരൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയോ പ്രണമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് സാരം സർവഭൂതസ്ഥിതം യോ മാം ഭജേത് ഏകത്വമാസ്തിത എല്ലാ ചരാചരങ്ങളിലും വർത്തിക്കുന്ന എന്നെ സർവഭൂതസ്ഥിതം യോ മാം അപ്രകാരമുള്ള എന്നെ ഭജേത് ഏകത്വമാസ്തിത ഒരൊറ്റ ബിന്ദുവിൽ ശ്രദ്ധ ഉപാസിക്കുന്നത് പോലെ ഒരൊറ്റ ചൈതന്യമാണ് വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആരാണോ ഭജിക്കുന്നത് സർവതാ വർത്തമാനോ അഭി സയോഗീമൈ വർത്തതി ഏതെല്ലാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഏതെല്ലാം വ്യാവഹാരിക കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും സയോഗി ആ യോഗി മൈ വർത്തതേ എന്നിൽ തന്നെയാണ് വസിക്കുന്നത് എന്നിൽ തന്നെയാണ് അദ്ദേഹം നിരന്തരം വർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ആത്മ ഔപമ്യേന സർവത്ര സമം പശ്യതിയോ അർജുന ഹേ അർജുന സർവത്ര സമം ആത്മൗപമ്യേന പശ്യതി എല്ലാത്തിലും എല്ലായിടത്തും എല്ലാ ചരാചരങ്ങളിലും ആത്മചൈതന്യമാണ് വർദ്ധിക്കുന്നത് എന്ന് കാണുന്ന യോഗി സുഖം വാ അദ്ദേഹം സുഖം അനുഭവിച്ചാലും യതി വാ ദുഃഖം അദ്ദേഹം ദുഃഖം അനുഭവിച്ചാലും സയോഗി പരമോമത അത് പരമമായ അവസ്ഥയിലിരുന്നു കൊണ്ടാണ് അദ്ദേഹം അതിൽ രമിക്കുന്നത് അതിൽ സുഖവും ദുഃഖവും ഒന്നും അദ്ദേഹത്തിന് വേർതിരിച്ച് കാണുവാനോ അനുഭവിക്കുവാനോ അനുഭവിക്കേണ്ട ആവശ്യത്തിലെത്തുവാനോ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല അതിൽ നിന്നെല്ലാം അദ്ദേഹം അതീതനാണ് സുഖമായാലും ദുഃഖമായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ അത് ബാധിക്കുകയില്ല ഇനി അർജുനൻ ശ്രീകൃഷ്ണനോട് കുറച്ച് സംശയം ചോദിക്കുകയാണ് യോ അയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം ത്വയാ പ്രോക്ത നീ ഇപ്പൊ പറഞ്ഞ ആ യോഗം എന്ന അവസ്ഥ യോ അയം സാമ്യേന സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ഹേ മധുസൂദന എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഏതസ്യ അഹം ന പശ്യാമി അതിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് എത്താൻ സാധിക്കുമെന്നൊരവസ്ഥയെക്കുറിച്ച് എനിക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുന്നില്ല ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരം എൻ്റെ മനസ്സ് നിരന്തരം ചഞ്ചലമാണ് അതുകൊണ്ട് സ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മനസ്സെത്തുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് യോഗത്തെക്കുറിച്ച് നീ ഇത്രയും സമയം വിവരിച്ചതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ അത് എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമാ ചെയ്യുവാനോ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചഞ്ചലം ഹി മനകൃഷ്ണ ഹേ കൃഷ്ണ മനസ്സ് നിരന്തരം ചഞ്ചലമാണ് സമാധി ഫലവദൃഢം അതിൽ ദൃഢമായ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ ദുഷ്കരം വായുവിനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിർത്തുവാൻ ആരാണോ ശ്രമിക്കുന്നത് അത് എത്രത്തോളം ദുഷ്കരമാണ് വായുവിനെ അനക്കാതെ നിർത്തുന്നത് എത്രത്തോളം ദുഷ്കരമാണ് അത്രത്തോളം തന്നെ തസ്യ അഹം നിഗ്രഹം മന്യേ എൻ്റെ മനസ്സിനെ നിഗ്രഹിച്ച് ശാന്തമായി കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് ദുഷ്കരമാണ് എന്ന് എനിക്ക് തോന്നുന്നു അസംശയം മഹാബാഹു മനോ ദുർ ദുർനിഗ്രഹം ചലം ശ്രീകൃഷ്ണൻ ഉത്തരം കൊടുക്കുകയാണ് ഹേ മഹാബാഹുവായ അർജുന അസംശയം നീ പറഞ്ഞത് ഒട്ടും സംശയമുള്ള കാര്യമല്ല വളരെ കറക്റ്റാ പെർഫെക്റ്റ്ലി കറക്റ്റാണ് എന്ത് മനോ ദുർനിഗ്രഹം ചലം മനസ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ അഭ്യാസേന തു കൗന്തേയ ബൈ റിപ്പീറ്റഡ് പ്രാക്ടീസ് നിരന്തരമായ പരിശീലനം കൊണ്ട് വൈരാഗ്യേണ ഡിറ്റാച്ച്മെന്റ് കൊണ്ട് ചഗൃഹ്യതേ അത് സാധിക്കും നിരന്തരമായ പ്രാക്ടീസ് കൊണ്ടും അതുപോലെ തന്നെ കഴിയുന്നത്രയും ഡിറ്റാച്ച്മെന്റ് കൊണ്ടും മനസ്സിനെ കുറേ അധികം നിയന്ത്രിക്കാൻ നിനക്ക് സാധിക്കും അസംയതാത്മനായോഗോ ദുഷ്പ്രാപ ഇതി തേ മതി യോഗാവസ്ഥയിലേക്ക് എത്താൻ ആര് ആഗ്രഹിച്ചാലും ശരി അസംയതാത്മാന മനസ്സിനെ നിയന്ത്രിക്കാത്തവന് യോഗോ യോഗ അവസ്ഥ ദുഷ്പ്രാപ ഇതിമേ മതിഹി അത് പ്രാപിക്കാൻ സാധ്യല്ല അപ്പൊ യോഗാവസ്ഥയിലേക്ക് പോകേണ്ട യോഗിക്ക് ഒരൊറ്റ റൂട്ടേ ഉള്ളൂ മനസ്സിനെ നിയന്ത്രിക്കുക ചിന്തയെ നിയന്ത്രിക്കുക എന്നുള്ളത് അസാധ്യമാണെങ്കിൽ പോലും നിരന്തരമായ എക്സ്പീരിയൻസ് കൊണ്ട് പ്രാക്ടീസ് കൊണ്ട് അത് എത്തുവാൻ നമുക്ക് സാധിക്കും വശ്യാത്മനാതുയതത ഒരിക്കൽ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ശക്യോ അവാപ്തും ഉപായത വളരെ എളുപ്പത്തിൽ യോഗാവസ്ഥയിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് വളരെ സാവധാനത്തിലാണെങ്കിലും നിരന്തരമായ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കും അർജുനൻ വീണ്ടും ശ്രീകൃഷ്ണന്റെ ഈ എക്സ്പ്ലനേഷന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കുകയാണ് അയതി ശ്രദ്ധയോപേതു യോഗാഞ്ചലിതമാനസ അപ്രാപ്യ യോഗസംസിദ്ധിം കാംഗതിം കൃഷ്ണഗച്ഛതി നമ്മളെ പോലെയാണ് ശ്രീകൃഷ്ണനോട് യഥാർത്ഥത്തിൽ അർജുനൻ ഈ ചോദ്യം ചോദിക്കുന്നത് അയതി ശ്രദ്ധയോപേതു വളരെ ശ്രദ്ധിച്ച് ഞാൻ കുറെ ശ്രമിച്ചു എന്ന് വിചാരിക്കുക യോഗാഞ്ചലിതമാനസഹ കുറെ അധികം ദൃഢമായ കൂടി യോഗത്തിൽ ചലിക്കുവാൻ യോഗാഞ്ചലിത മാനസഹ യോഗത്തിലൂടെ ചലിക്കാൻ ഞാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കുക അപ്രാപ്യ യോഗ സംസിദ്ധിം എന്നിട്ടും എനിക്ക് യോഗ സംസിദ്ധി യോഗസിദ്ധി അപ്രാപ്യ ലഭിച്ചില്ല എങ്കിൽ കാംഗതിം കൃഷ്ണഗച്ഛതി ഒരു നല്ല മനുഷ്യൻ യോഗാവസ്ഥയിലേക്ക് എത്തുവാൻ നിരന്തരം ശ്രമിച്ചിട്ടും അവിടെ എത്താൻ സാധിച്ചില്ല എങ്കിൽ കാംഗതിം കൃഷ്ണ ഗച്ഛതി ആ വ്യക്തി ഏത് അവസ്ഥയെയാണ് കൃഷ്ണ പ്രാപിക്കുന്നത് അതായത് യോഗചര്യയിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ലക്ഷ്യപ്രാപ്തി നേടിയില്ല എങ്കിൽ അയാൾക്ക് വേറെ വല്ല സൈഡ് എഫക്റ്റോ നെഗറ്റീവ് എഫക്റ്റോ അല്ലെങ്കിൽ പാപമോ മറ്റോ ഉണ്ടോ എന്നാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത് അതിന് കശ്ചിത് ന ഉഭയവിഭ്രഷ്ട ഈ രണ്ടവസ്ഥയിലും എത്താൻ സാധിച്ചില്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാനും സാധിച്ചില്ല യോഗാവസ്ഥയിലേക്ക് എത്താനും സാധിച്ചില്ല കശ്ചിൻ ന ഉഭയവിഭ്രഷ്ട ഉഭയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ് അതിലെത്താൻ സാധിച്ചില്ല ചിത്ത അബ്ര ഇവ നശ്യതി ചിന്നിച്ചിതറിപ്പോയ മേഘങ്ങൾ പോലെ വായുവിൽ ഡിസോൾവ് ചെയ്തില്ലാതെയാകുന്നു ഈ വ്യക്തി യോഗാവസ്ഥയെ പ്രാപിച്ചില്ല മനസ്സിനെ നിയന്ത്രിക്കാനും സാധിച്ചില്ല എങ്കിൽ നശ്യതി ചിന്ന ഭിന്നമായി പോയ മേഘങ്ങൾ പോലെ നശിക്കുമോ അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണസ്പതി ഹേ മഹാബാഹുവായ ശ്രീകൃഷ്ണ എന്ന് അർജുനൻ വിളിക്കുകയാണ് അപ്രതിഷ്ഠിതമായ സ്റ്റെബിലൈസ്ഡ് അല്ലാത്ത മനസ്സോടുകൂടി വിമൂഢ ബുദ്ധിശൂന്യനായിട്ട് വർദ്ധിക്കുന്ന വ്യക്തിക്ക് ബ്രഹ്മപദം ലഭ്യമാണോ എന്ന സംശയം അർജുനൻ ശ്രീകൃഷ്ണനോട് വീണ്ടും ചോദിക്കുന്നു ഏതന്മേ സംശയം കൃഷ്ണ ഹേ കൃഷ്ണ ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം അർഹസി അശേഷത കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ നശിപ്പിക്കാൻ അതായത് ഈ സംശയത്തെ ഇല്ലാതെയാക്കാൻ അശേഷത കംപ്ലീറ്റ് ആയിട്ട് ഈ സംശയത്തെ ഇല്ലാതെയാക്കുവാൻ ത്വതന്യ നീയല്ലാതെ മറ്റൊരാള് ഇല്ല സംശയശാസ്യ ചേത്താന ഹി ഉപപദ്ധ്യത ഈ സംശയത്തെ ഇല്ലാതെയാക്കാൻ നിനക്ക് തുല്യമായിട്ട് മറ്റൊരാളും ഇല്ല എന്നെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഹേ കൃഷ്ണ എൻ്റെ സംശയത്തെ ഇല്ലാതെയാക്കിയാലും അതായത് യോഗചര്യയിലേക്കുള്ള പ്രയാണത്തിൽ നിരന്തര ഉപാസന നടത്തിയിട്ടും ഫലം ലഭിക്കാതെ വന്നാൽ ആ മനുഷ്യനുണ്ടാകുന്ന ഗതി എന്താണ് എന്ന് അർജുനന്റെ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ യോഗ്യനായിട്ടുള്ളത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ എന്ന് അർജുനൻ ഡിക്ലെയർ ചെയ്യുകയാണ് അതിനുത്തരമായിട്ട് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ് പാർത്ഥ നൈവ ഇഹനാമുത്ര വിനാശസ്തസ്യ ഹേ പാർത്ഥ ഹേ അർജുന നൈവ ഇഹ ഈ ജന്മത്തിലും നാമുത്ര മറ്റൊരു ജന്മത്തിലും വിനാശസ്തസ്യ വിദ്യതേ നാശം അദ്ദേഹത്തിന് ഉണ്ടാവില്ല യോഗചര്യ അനുഷ്ഠിക്കാൻ ശ്രമിച്ച വ്യക്തിക്ക് യോഗിയുടെ അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും അദ്ദേഹത്തിന് നാശം എന്നുള്ളത് ഉണ്ടാവുകയില്ല നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താതകച്ചതി ഇവിടെ താത എന്ന് വിളിക്കുന്നത് ശ്രീകൃഷ്ണൻ അർജുനനോട് പുത്രവാത്സല്യം കാണിക്കാൻ ഹേ അർജുന നീ വിഷമിക്കേണ്ട കുട്ടി നഹി കല്യാണകൃത് കശ്ചിത് മംഗളകരമായ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്കും ദുർഗതി താതഗച്ഛതി ദുർഗതിയെ പ്രാപിക്കേണ്ടി വരില്ല ഭഗവത്ഗീതയിലെ ഏറ്റവും സത്തായിട്ടുള്ളൊരു ഒരു ഇത് സത്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് താൽക്കാലികമായിട്ട് ദുഃഖമുണ്ടായേക്കാം അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവുകൾ ഉണ്ടായേക്കാം പരാജയം ഉണ്ടായിരിക്കാം പക്ഷേ മംഗളകരമായ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്കും ദുർഗതി ഉണ്ടാവുകയില്ല അർജുന നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം തത ഗച്ഛതി നാം ഓരോരുത്തരും ഈ വരി അറിഞ്ഞിരിക്കേണ്ടതാണ് ഓർക്കേണ്ടതാണ് മക്കളോടും സുഹൃത്തുക്കളോടും അയൽക്കാരോടും പറഞ്ഞു കൊടുക്കേണ്ടതാണ് നന്മ ചെയ്യുന്നവന് ശാശ്വതമായ നന്മ ലഭിക്കാതിരിക്കുകയില്ല ഒരിക്കലും അവർക്ക് നാശം ഉണ്ടാവുകയില്ല പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വ ശാശ്വതീ സമാഹ യോഗാവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിലും പുണ്യകൃതാൻ ലോകാൻ പുണ്യം ചെയ്യുന്ന വ്യക്തികൾക്ക് എത്താൻ സാധിക്കുന്ന ലോകാൻ ഉഷീത്വാ പ്രാപ്യ അവിടെ അദ്ദേഹം എത്തിയിട്ട് ശാശ്വതീ സമാഹ നല്ല ശാശ്വതമായ സുഖത്തെ അദ്ദേഹത്തിന് പ്രാപിക്കാൻ സാധിക്കും ശുചീനാം ശ്രീമതാം ഗേഹേ നല്ല ശുചിയുള്ള ശ്രേഷ്ഠമായ ശ്രീമതാം ശ്രേഷ്ഠമായ ഗേഹേ വീട്ടില് യോഗഭ്രഷ്ടോ അഭിജായതേ യോഗാവസ്ഥയിലേക്ക് എത്താൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ട വ്യക്തി സത്കർമ്മങ്ങൾ നിരന്തരം ചെയ്ത വ്യക്തി എന്നിട്ടും യോഗാവസ്ഥയിലേക്ക് എത്താൻ പറ്റിയില്ല മനസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തി തീർച്ചയായിട്ടും നല്ല ഒരു വീട്ടില് പുനർജന്മത്തിൽ കാരണഭൂതമായി എത്തിച്ചേരുന്നു അതായത് യോഗാവസ്ഥയിലേക്ക് എത്തുന്നില്ല അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പാണ് സത്കുലത്തിൽ ജന്മം ലഭിക്കുക എന്നുള്ള അനുഗ്രഹം അത് ആ വ്യക്തിക്ക് ലഭിക്കുന്നു ശുചീനാം ശ്രീമതാം ഗേഹേ ശ്രേയസ്കരമായ ശുചിയുള്ള ഒരു വീട്ടില് യോഗഭ്രഷ്ടോ യോഗപഥത്തിന്റെ അവസാന ബിന്ദുവിലേക്ക് എത്താൻ സാധിക്കാത്ത സത്കർമ്മി എത്തിച്ചേരുന്നു അഭിജായത അദ്ദേഹത്തിന് ജന്മം ലഭിക്കുന്നു അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമത അതല്ലെങ്കിൽ യോഗികളുടെ തന്നെ കുലത്തില് യോഗിനാമേവ കുലേ യോഗിയുടെ തന്നെ വീട്ടില് ഭവതി ധീമത എത്തിച്ചേരുന്നു ആ വ്യക്തി അദ്ദേഹത്തിന് അവിടെ തന്നെ ജന്മം ലഭിക്കുന്നു ഏതദ്വി ദുർലഭകരം ലോകേ ജന്മ യദീദൃശം ഇപ്രകാരം യോഗികളുടെ കുലത്തിൽ തന്നെ ജനിക്കുക എന്നുള്ളതും ദുർലഭതരമായ ഒരു അനുഗ്രഹമാണെന്ന് ഹേ അർജുന നീ മനസ്സിലാക്കണം ഈദൃശം ജന്മ ഇപ്രകാരമുള്ള യോഗികളുടെ കുലത്തിൽ ജന്മം ലഭിക്കുന്നത് ദുർലഭതരമാണ് എന്ന് ഏതദ്വിദ്ധി അത് നീ മനസ്സിലാക്കിയാലും തത്ര തം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം ആ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ യോഗ ആത്തിന്റെ പരമമായ ബിന്ദുവിലേക്ക് എത്താൻ ശ്രമിച്ചിട്ട് സാധിക്കാത്ത വ്യക്തി തത്ര തം ബുദ്ധിം അടുത്ത ജന്മത്തിൽ ഒരു യോഗിയുടെ കുലത്തിൽ ജനിച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ബുദ്ധി സംയോഗം അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ പൗർവദേഹികം ലഭതേ പൂർവജന്മത്തിൽ താൻ ചെയ്തിരിക്കുന്നതായ എല്ലാവിധത്തിലുള്ള അറിവുകളും ലഭതേ അദ്ദേഹത്തിന് ലഭിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ താൻ ആരായിരുന്നു എന്തെല്ലാം ചെയ്തു ഏതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എവിടം വരെ യോഗചര്യയിൽ പ്രയാണം ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻസ് മുഴുവനും അദ്ദേഹത്തിന് അവിടെ ലഭിക്കുന്നു യഥത്തെ തഥോഭൂയ സംസിദ്ധൗ കുരുനന്ദന അത് മാത്രമല്ല അവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഇൻഫർമേഷൻസ് നോളജ് ആചാരങ്ങൾ മുഴുവനും ഈ ജന്മത്തിലെ പ്രവർത്തനത്തിന് സപ്ലിമെന്ററി ആയിട്ട് സപ്പോർട്ടായിട്ട് സംസിദ്ധൗ അത് അദ്ദേഹത്തിന് സിദ്ധിയായി ഭവിക്കുന്നു എന്ന് ഹേ കുരുനന്ദന ഹേ അർജുന നീ മനസ്സിലാക്കണം അതായത് പൂർവ്വജന്മത്തിന്റെ കണ്ടിന്യൂവേഷനാണ് ഈ ജന്മം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു പൂർവ്വജന്മത്തിൽ എത്രത്തോളം ചെയ്തോ അതിൻ്റെ ബാക്കി ചെയ്താൽ മതി യോഗ യോഗ യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തുവാൻ എന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ അത് തെളിയുകയും ചെയ്യുന്നു പൂർവാഭ്യാസേന തേനൈവ അവശോപി സഹ പൂർവാഭ്യാസേന കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന പ്രാക്ടീസുകളെല്ലാം തന്നെ തേന ഏവഹി അതുകൊണ്ട് തന്നെ അവശോ അഭിഷഹ അദ്ദേഹം ഏതാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് എക്സ്പെർട്ടായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അദ്ദേഹം ജ്ഞാസുരപിയോഗസ്യ ശബ്ദബ്രഹ്മാതി വർത്തതി ശബ്ദബ്രഹ്മാതി വർത്തതി എന്നുള്ള ഇനി രണ്ടർത്ഥമുണ്ട് അദ്ദേഹം ഏതാണ്ട് പരമമായ ബ്രഹ്മത്തിലേക്കുള്ള പന്ഥാവില് ജപ തപ ക്രിയ ആ അതിനാവശ്യമായ വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന അവസ്ഥയിലേക്ക് അപ്പൊ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് മറ്റൊരർത്ഥം അദ്ദേഹം വേദാതീതമായ കർമ്മങ്ങൾക്ക് പാത്രീഭൂതനായി കഴിഞ്ഞിട്ടുണ്ട് അതായത് വേദം മന്ത്രങ്ങൾ ഉപയോഗിച്ച് ആരെങ്കിലും കർമ്മം നടത്തി പരമമായ അവസ്ഥയിലേക്ക് എത്തി എന്ന് വിചാരിക്കുക അയാളേക്കാൾ അപ്പുറത്തുള്ള അവസ്ഥയിലേക്ക് ഈ വ്യക്തി യോഗിയുടെ കുലത്തിൽ ജനിച്ച വ്യക്തി നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇനി ബാക്കി അവിടെ നിന്ന് അല്പം ദൂരം മാത്രമേ ഉള്ളൂ പരമമായ യോഗാവസ്ഥയിലേക്കുള്ള ബിന്ദുവിലേക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് പരമമായ യോഗ അവസ്ഥയിലേക്കുള്ള പ്രയാണം വളരെ വളരെ എളുപ്പമായി തീരുകയും ചെയ്യുന്നു പ്രയത്നാത് യതമാനസ്തു യോഗി സംശുദ്ധ കിൽ ബിഷഹ പിന്നീട് അദ്ദേഹം ചെയ്യുന്ന പ്രയത്നത്തിലൂടെ സംശുദ്ധ ബിഷഹ പരിശുദ്ധമായ സിൻലെസ് പാപമോചിതമായ മാനസ്തു മനസ്സോടുകൂടി ആ യോഗി അനേക ജന്മസംസിദ്ധ അനേക ജന്മത്തിലൂടെ ലഭിച്ചിട്ടുള്ളതായിട്ടുള്ള സംസിദ്ധ ലഭിച്ചിട്ടുള്ളതായ തതോ യാതിപരാംഗതി ഏതൊരു പുണ്യമാണോ അദ്ദേഹത്തിന് റിസർവ്ഡ് ആയിട്ടുള്ളത് അതിലൂടെ യാതിപരാംഗതി പരമമായ യോഗാവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നു തപസ്വിഭ്യോ അധികോ യോഗി തപസ്വികളെക്കാളും അധികമായ അവസ്ഥയിൽ സുപ്പീരിയർ അവസ്ഥയിലാണ് ഈ യോഗി വർത്തിക്കുക ജ്ഞാനിഭ്യോ അപി മതോ അധിക ജ്ഞാനികളെക്കാളും ഈ യോഗി സുപ്പീരിയർ ആയിട്ടുള്ള മുകളിലുള്ള അവസ്ഥയിലാണ് അദ്ദേഹം വർദ്ധിക്കുക കർമ്മിഭ്യശ്ചാധികോ യോഗി കർമ്മയോഗികളെക്കാളും മുകളിലുള്ള അവസ്ഥയിലാണ് ഈ യോഗി വർദ്ധിക്കുക തസ്മാത് യോഗീഭവ അർജുന അതുകൊണ്ട് ഹേ അർജുന യോഗാവസ്ഥയിലെത്തിയിരിക്കുന്ന യോഗിയായി തീരുക എന്നുള്ളതായിരിക്കണം പരമമായ ലക്ഷ്യം അതായത് തപസ്സിലൂടെ യോഗാവസ്ഥയിലെത്തുക ജ്ഞാനത്തിലൂടെ യോഗാവസ്ഥയിലെത്തുക കർമ്മത്തിലൂടെ കർമ്മയോഗാവസ്ഥയിലെത്തുക എന്നുള്ളതിനേക്കാളും അപ്പുറത്തൊരു ഫൈനൽ പോയിന്റ് ഉണ്ട് അതാണ് പരമമായ യോഗാവസ്ഥ അവിടേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം യോഗിനാം സർവേ സർവേഷാം മദ്ഗതേനാന്തരാത്മന എല്ലാ യോഗികളിലും സർവേഷാം യോഗിനാമപി എല്ലാ തരത്തിലുള്ള യോഗികളിലും മദ്ഗതേന എന്നെ ആരാണോ അന്തരാത്മന മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രയാണം നടത്തുന്നത് ശ്രദ്ധാവാൻ ഭജതേയോമാം ശ്രദ്ധയോടുകൂടി ആരാണോ പ്രപഞ്ചത്തിന്റെ പരമമായ ചൈതന്യത്തെ ഭജിച്ചുകൊണ്ടിരിക്കുന്നത് സമയ യുക്തതമോ മത അദ്ദേഹമാണ് പ്രപഞ്ച ചൈതന്യത്തിന് ഏറ്റവും ഉത്തമമായ എനിക്ക് ഏറ്റവും ഉത്തമം എന്ന് പറയാവുന്ന യോഗി എന്ന് നീ മനസ്സിലാക്കണം അതായത് പരമമായ ഈശ്വര ചൈതന്യത്തിൽ വർത്തിച്ചുകൊണ്ട് യോഗ സുഖം യോഗചര്യ യോഗാനന്ദം പ്രാപിക്കുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് പരമമായ യോഗി ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായ ഇപ്രകാരം ധ്യാനയോഗം എന്ന ആറാം അധ്യായം ഭഗവത്ഗീതയിൽ ഉള്ളത് അവസാനിക്കുന്നു ധ്യാനയോഗത്തിലൂടെ ഒരു പരമമായ യോഗിയാകാൻ ശ്രാദിക്കുന്ന വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും ചിന്താപരമായും സമൂഹപരമായും ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ള വിവരണമാണ് അർജുനന് ശ്രീകൃഷ്ണൻ നൽകുന്നത് നമ്മുടെ കർമ്മമണ്ഡലത്തിലും ഇതിൽ നിന്ന് ധാരാളം സന്ദേശങ്ങൾ എടുക്കുവാൻ സാധിക്കും പ്രത്യേകിച്ചും മംഗളകരമായ നല്ല സാമൂഹ്യ സേവനപരമായ മനുഷ്യരാശിക്ക് നന്മ നൽകുന്നതായ കർമ്മങ്ങൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ അത് സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ലാഭവും നഷ്ടവും ചിന്തിക്കാതെ ചെയ്യുകയാണെങ്കിൽ സുഖവും ദുഃഖവും ചിന്തിക്കാതെ ചെയ്യുകയാണെങ്കിൽ പരമമായ യോഗിയുടെ അവസ്ഥയിലേക്കുള്ള ആധുനിക ലോകത്തിലെ പ്രയാണം തന്നെ ആ കർമാചാരമാണ് എന്ന് തന്നെ ശ്രീകൃഷ്ണൻ വിവരിക്കുമ്പോഴാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾക്ക് മുൻപ് രചിച്ച ഉപദേശിച്ച ഭഗവത്ഗീതയുടെ സമകാലീന പ്രസക്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ഭഗവത്ഗീത നിരന്തരമായിട്ട് പഠിക്കുകയും ജീവിതത്തിൽ അനുശാസിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ജ്ഞാനം അതിൽ നിന്ന് നമുക്കുണ്ടാകുന്നത് ആനന്ദം നമുക്കുണ്ടാകുന്നത് സ്റ്റെബിലിറ്റി നമുക്കുണ്ടാകുന്നത് സമദർശിത്വം നമുക്കുണ്ടാകുന്നത് അത് ഉണ്ടാക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് ഭഗവത്ഗീതയുടെ applied science applied management practical use നമുക്കറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആറാം അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്